ിഷ്ടാകിൽ തീജ്വാലകൾ പടരുമ്പോൾ ഒളി തിന്നി ഉയർന്നീടകചാരങ്ങളിൽ നിന്നും ഫീനിക്സ് ിഷ്ടാകിൽ തീജ്വാലകൾ പടരുമ്പോൾ ഒളി തിന്നി ഉയർന്നീടകചാരങ്ങളിൽ നിന്നും ഫീനിക്സ് ചാന്തേവി സേതു മുറിച്ചുവോ നിന്നോടൽ കത്തിങ്കി കത്തിക്കു കൊത്തുവോ നിന്നെയും ഞാൻ ബേബി സേതു മുറിച്ചുവോ നിന്നോടൽ കച്ചെങ്കിൽ കത്തിക്കു കൊത്തുവോ നിന്നെയും ഡീഗോകാർഷകനിന്റെ കാനനക്കണ്ണിന്റെ കാച്ചക വന്നുവോ കത്തറിൻ ഡോക്ടീന കാലുകൾ കാണി തറച്ചു ഓറികന്റെ കുതിരക്കുടമ്പിന്റെ തുസര തോളിയാൽ ആകൃതമാമോകമാഴങ്ങളായുമെന്നോർമ്മയിൽ നിന്നാമേ മായുന്നു മായുന്നു നിന്റെ കാനനക്കണ്ണിന്റെ കാഴ്ചക വന്നുവോ കത്തറിൻ കാലുകൾ കാണി തറച്ചു ഓറികൻ്റെ കുതിരക്കുളമ്പിന്റെ തുസര തുളീ ആവൃതമാമോകമാഴങ്ങളായുമെന്നോർമ്മയിൽ നിന്നാമേ മായുന്നു മാസ്കോവിൽ മോസ്കോവിൽ മിഠയാം നിന്നന്തസ്മിതത്തിൻ്റെ മസ്മാരമാരിവിൽ മായുന്നുണ്ട് ദൂരെയോ ഡിംബസ്സിൽ ഒളിവുമരക്കാടുകളുടെ ഇരുളിൽ ഇടിവെട്ടുന്നവർ മറുപടിയെഴുതി മാസ്കോവിൽ മിടയാം നിന്നന്തസ്മീതത്തിൻ്റെ ദൂരെയോ ഡിംബസിൽ ദൂരെയോടിമ്പസ്സിൽ ഒളിവുമരക്കാടുകളുടെ ഇരുളിൽ ഇടിവെട്ടം മറുപടി എഴുതി ഐസാനോഭഗ്നിന്റെ പെട്ടിയിൽ നീ മൊത്തം വലിക്കുമ്പോൾ ഒത്തുകൊള്ളുക മാൻഹട്ടൻ ട്രാക്റ്റിന്റെ ഭൂതമായി കണ്ടു പടരും നന്ദാദേവി തന്തൂരന്തം ഐസാനോഭഗ്നിന്റെ പെട്ടിയിൽ നീ കിടന്നൊത്തം വലിക്കുമ്പോളൊത്തുകൊള്ളുക മാൻഹട്ടൻ ട്രാക്റ്റിന്റെ ഭൂതമായി കണ്ടു പടരും നന്ദാദേവി തന്തൂരന്തം നാളത്തെ അടിമകൾ ടെസ്റ്റ്യൂബിൽ വളരുമ്പോൾ കരടോട്ടസ്മി എന്നു ലജ്ജിക്കുന്നു ശത്രന്നാളെയും തുന്നി ടെസ്റ്റ്യൂബ് ശിശുവിൻ്റെ ഓക്സിജൻ സപ്ലൈ കുറച്ചിടുമോ നാളത്തെ അടിമകൾ ടെസ്റ്റ്യൂബിൽ വളരുമ്പോൾ കരടോട്ടസ്മി എന്നോ ലജ്ജിക്കുന്നു ശസ്ത്രങ്ങളെയും തുന്നിട്ടു ശിശുവിന്റെ ഓക്സിജൻ സപ്ലൈ കുറച്ചിടുന്നു നോബൽ നിൻ സ്വപ്നത്തിൽ സിയയെ കാണാ ചരടിട തുന്നും കാലം അതിദൂരത്തല്ല പെട്രോ ഡോളർ സാമ്രാജ്യത്വത്തിനടത്തിൽ തുഴയായ നാസർ നീ ദുഃഖിക്കുമോ നോബൽ നിൻ സ്വപ്നത്തിൽ ചെയ്യയ്യെ കാണാചരടിട തുന്നം കാലം അതിദൂരത്തല്ല പെട്രോ ഡോളർ സാമ്രാജ്യത്വത്തിനടത്തിൽ തുഴയായ നാസർ നീ ദുഃഖിക്കുമോ മേഷങ്ങൾ പൊരുതുമ്പോൾ ദിനമൊഴുകും തറനക്കാൻ ജാങ്കികളും പിണിയാളും തീരത്തെത്തും യോട്ടാനെ ചെങ്കടലിൽ നൈലിൻ തീരങ്ങളിലും തിരനീക്കി കുറുനരികൾ പാഞ്ഞിട്ടില്ലേ പാലസ്റ്റീൻ മുന്നിൽ ചെയ്കോണിൻ വയലുകളിൽ മാത്രം കുറുനരികൾ തൻ കാലുളുക്കി ഷട്ടല്ലറ വഴുകിക്കൊൾകിരുകരയും ചുടുകാടുകളായാലും കഥയറിയാതൊഴുകിക്കൊഴുക മേശങ്ങൾ പൊരുത്തുമ്പോൾ നിണമൊഴുകും തറനക്കാൻ ജാങ്കികളും പിണിയാളും തീരത്തേത്തും യോത്താനെ ചെങ്കടലിൽ നൈലിൻ തീരങ്ങളിലും തിരനീക്കി കുറുനരികൾ പാഞ്ഞിട്ടില്ലേ പാലസ്റ്റീൻ മുന്നിൽ നിൻ വയലുകളിൽ മാത്രം കുറുനരികൾ തൻ കാലുളുക്കി ഷാറ്റല്ലറമൊഴുകിക്കൊൾകിരുകരയും ചുടുകാടുകളായാലും കഥയറിയാതൊഴുകിക്കൊഴുക കണ്ടോ എൻ്റെ പ്രൈസിൻ്റെ സമുദ്രത്തിൻ തിരമാല കൈകളിൽ ദത്താന്തത്രേ വിശ്വസമാധാനമിടിമുഴക്കങ്ങളിലഗ്നിബാണങ്ങളിലല്ല വാരും പത്തനോഷസ്സുകൾ തേടും ചൂവന്നാരും സൂര്യന്റെ തേരിലെ ദത്തം ദത്തു കണ്ടോ എന്റെ പ്രൈസിന്റെ സമുദ്രത്തിൻ തിരമാല കൈകളിൽ ദത്തം ദത്രേ വിശ്വസമാധാനമിടിമുഴക്കങ്ങളിലഗ്നിബാണങ്ങളിലല്ല വരും പത്ത് തേടും ചുവന്നാരു സൂര്യന്റെ തേരിയിലെ ദത്താന്തത്തു ഋഷ്ടാകിൻ തീജ്വാലകൾ പടരുമ്പോൾ ചിന്നി ഉയർന്നിടുക നിന്നും ഫീനിക്സ് ഋഷ്ടാകിൻ തീജ്വാലകൾ പടരുമ്പോൾ ചിന്നി ഉയർന്നിടുക ചാരങ്ങളിൽ ചേഷ്ടാകിഞ്ചി ജ്വാലക പടരുമ്പോൾ ചിന്നിവുയർന്നീടുക നിന്നും ഫീലിക്സ്